വേണ്ട താൻ ഇതുമാതിരിയുള്ള ചോദ്യം ചുമ്മാ മനുഷ്യനെ വിലക്കെടുത്താൻ വേണ്ടി മൂക്ക് താഴെയായത് എന്തുകൊണ്ടാണ് ഈ വെല്ല എന്തുകൊണ്ട് ഒരെണ്ണം വലുതൊരെണ്ണം ചെറുതൊരെണ്ണം ഇപ്പുറത്ത് വന്നു ഇത് നേരെ അഞ്ചെണ്ണം ഇങ്ങനെ പോരായിരുന്നോ ഇതൊക്കെ ചോദിച്ചാൽ എവിടെയാ ഉത്തരം പറയാല്ലേ ഇടത് സൈഡിലാണ് അത് അറുപത്തെട്ട് പ്രാവശ്യം ഇരിക്കുന്നു അത് റൗണ്ട് ഫിഗർ എഴുപത് പ്രാവശ്യം ആക്കിക്കൂടെ ഈ അറുപത്തെട്ട് പ്രാവശ്യം ഒരു രസം ഇല്ല നമ്പറിന് പതിനാറ് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം അതുകൊണ്ടാണ് നമ്മൾ പതിനാറ് അടിയത്ര നടത്തുന്നത് അതായത് ഈ പതിനാറ് പ്രാവശ്യം എന്ന നമ്പർ എങ്ങനെയുണ്ടായി ആരുണ്ടാക്കി എന്തുത്തരം പറയും മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ടെമ്പറേച്ചർ എന്തുകൊണ്ട് മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി ആയി കുറയുന്നുമില്ല കൂട്ടുന്നുമില്ല ആര് തീരുമാനിച്ചു ഞാൻ ഭാരതീയ ആത്മീയതയെ കുറിച്ച് പറയാൻ ഒരു ഏഴ് ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കും ഉത്തരം പറയാൻ സാധ്യമല്ല എന്തുകൊണ്ട് ഇത് ഇനി ഉത്തരം പറയാൻ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ഈശ്വരെ ഈശ്വരൻ സൃഷ്ടുവ പുരാണി വിവിധാന്യജ ആത്മശക്തിയ വൃക്ഷാൻ ശരീം ശിരാൻ ഗഗദംശദത്രമത്സ്യാൻ തിഷ്ടൈരദൃഷ്ടഹൃദയപുരുഷം വിധായ ബ്രഹ്മാവലംകരിഷണം മുതമാപദേവ നല്ലൊരു വരിയ ഭാഗവതത്തിലെ വലി ഇത് അൾട്രാ മോഡേൺ ബയോകെമിസ്ട്രിയുടെ ഭാഗം അപ്പൊ ഭാരതീയ ആത്മീയത ഇന്ന് ലോകം സ്വീകരിച്ചപ്പോൾ ദിശാബോധം നഷ്ടപ്പെട്ട ശാസ്ത്ര ലോകം തിരിച്ചു വരാൻ തുടങ്ങി ദിശാബോധം വീണ്ടെടുക്കുന്ന ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കും അടിവരയിട്ട് പറയുന്നു ദിശാബോധം വീണ്ടെടുക്കുന്ന ഓരോരുത്തരെയും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും അമ്മമാര് മക്കൾക്ക് നാമം ജപിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് തുടങ്ങി ഓരോ ക്ലാസും കഴിയുമ്പോൾ ആചാരങ്ങളുടെ മഹത്വം മനസ്സിലാക്കി തുടങ്ങി ആത്മീയത മനസ്സിലാക്കി തുടങ്ങി അതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ദിശാബോധം വീണ്ടെടുക്കുന്ന ഭാരതീയനിലേക്ക് ദിശാബോധം വീണ്ടെടുക്കുന്ന ലോക ജനതയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ആരംഭിച്ചിരിക്കുന്നു ഇത് തന്നെയാണ് ഭൗതിക കാര്യത്തിന് ആദ്യം ഞാൻ ആത്മീയത പറഞ്ഞു പിന്നെ ഞാൻ ഭൗതികത പറഞ്ഞു ആ ഭൗതികതയില് ഇന്ന് ഓരോരുത്തർക്കും നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് മറ്റുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാകണം മറ്റുള്ളവനെ സഹായിക്കണം സാമ്പത്തികമായിട്ട് എത്ര ഉയർന്നാലും പലരും ഇപ്പൊ സിമ്പിളായി തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ കണ്ടിട്ടുണ്ടോ നല്ല ചൂടത്തും ഇങ്ങനെ സെമിനാർ നടത്തിയാൽ തയ്യും കെട്ടി വരും അവന് അകത്താണെങ്കിൽ സഫോക്കേഷൻ രണ്ട് അപ്പുറത്ത് ഇരുന്നില്ലെങ്കിൽ നാറാൻ തുടങ്ങും കാരണം ഈ തൈ കെട്ടിയത് കൊണ്ട് ഇപ്പൊ ടൈ ഇപ്പൊ ഷൂസ് വേണമെന്നില്ല ഇപ്പൊ ഓർഡിനറി ഡ്രസ്സ് മതി സാമ്പത്തികമായി എത്ര ഉയർന്നാലും ആയിട്ടേക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാൻ തുടങ്ങി സിമ്പിളായിട്ട് ജീവിക്കാൻ തുടങ്ങി നല്ല മാറ്റമുണ്ട് ഒരു അസാധാരണമായ മാറ്റം ലോകമെമ്പാടും കാണാൻ സാധിക്കും നമ്മുടെ ഭൗതിക സുഖത്തിന്റെ പ്രൗഢി നമ്മളെ പരിധിക്കപ്പുറം അഹങ്കാരികളാക്കരുത് എന്ന ബോധം ജനതയ്ക്ക് മനസ്സിലായി തുടങ്ങി അതിന്റെ ഒരു തെളിവാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഞാൻ ഇവിടെ പറയുകയുണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലോകത്തിലെ ശക്തനായ ടോണി ബ്ലെയർ പാർലമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വാമിനാരായണ ക്ഷേത്രത്തിൽ ചെന്ന് വിഷ്ണുവിന് മൂന്ന് പ്രദക്ഷിണം വെച്ച് പാലഭിഷേകം നടത്തി ആ പൂജാരിയെ കൊണ്ട് കയ്യിൽ ത്രെഡ് കെട്ടിച്ച് അതിനുശേഷമാണ് പാർലമെന്റിലേക്ക് പോയത് എനിക്ക് അത്ഭുതം തോന്നി അതായത് ഒരു ക്രിസ്ത്യൻ രാജ്യത്തില് ഇംഗ്ലണ്ടില് ക്രിസ്ത്യൻ പ്രധാനമന്ത്രി Tony Blair prime minister Tony Blair Swaminarayan ക്ഷേത്രത്തിൽ ചെല്ല മൂന്ന് പ്രദക്ഷിണം വയ്ക്ക മഹാവിഷ്ണുവിന് പാലഭിഷേകം നടത്ത പൂജാരി കെട്ടിക്കൊടുത്ത ചരടി കെട്ട എന്നിട്ട് അതുമായിട്ട് പാർലമെന്റിൽ വരിക പാർലമെന്റിൽ അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് വാദിക്ക വാദിക്കുന്ന സമയത്ത് ഈ ഷർട്ടിന്റെ ഇവിടുത്തെ ബട്ടൺസ് പൊട്ടുക ആ ഷർട്ട് താഴത്തേക്ക് വരുമ്പോൾ ഈ ത്രെഡ് കാണാം പത്രമാധ്യമങ്ങൾ എഴുതുക Hindu threat for protecting Blair in the parliament. A Hindu threat for protecting Blair in the parliament അമേരിക്കയിലെയും യൂറോപ്പിലെയും ഇംഗ്ലണ്ടിലെയും പത്രങ്ങൾ അടിച്ച് കലക്കിയ എഴുതിയിരിക്കുന്നത് വളരെ സന്തോഷം തോന്നിയിരിക്കുക അപ്പോ ഇംഗ്ലണ്ടിലെ ഒരു പത്രക്കാരൻ അവിടുത്തെ ബിഷപ്പിനെ ലണ്ടനിലെ ബിഷപ്പിനെ വിളിച്ചു ചോദിച്ചു U K England is a Christian land the prime minister of this land is also a Christian. Why he tied this Hindu thread? Is it religiously permissible? അപ്പൊ ബിഷപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട് സത്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു if somebody is trying a thread in my hand also I will also keep that എനിക്ക് വലിയ സന്തോഷം തോന്നി അപ്പൊ ബിഷപ്പിനും വേണമെന്ന് തോന്നി തുടങ്ങി ചാനൽ ഇപ്പൊ ഗിരീഷ്ജി പറഞ്ഞ മന്ത്രം ജപിച്ച തന്ത്രത്തിന്റെ ചരട് അദ്ദേഹത്തിനും വേണമെന്ന് തോന്നി തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിയില്ലൊരു അതായത് ഒരു ടോണി ബ്ലെയർക്ക് ഇറാഖിന് ബോംബിട്ടപ്പോഴും ലോകരാഷ്ട്രത്തിന്റെ സൈന്യമായ അമേരിക്കയുടെ കൂട്ടത്തിൽ നിന്നപ്പോഴും എവിടെയോ അടി പതറുന്നു എന്നൊരു തോന്നല് എവിടെയോ അവനവന്റെ ഭൗതിക ജീവിതത്തില് ഈ ഉദ്ദേശിച്ച ക്രെഡിബിലിറ്റി ഇല്ല എന്ന തോന്നല് താൻ സർവാധിപതിയാണ് എന്ന് എന്ന തോന്നല് തനിക്കും പരിമിതിയുണ്ടെന്നുള്ള തോന്നല് താനും താഴത്തേക്ക് എന്ന തോന്നല് ഇത് ടോണി ബ്ലെയർ എന്ന പ്രൈം മിനിസ്റ്റർക്ക് ഉണ്ടാക്കിയെങ്കിലും ഈ ഭാരതീയ ആത്മീയത നമ്മളുടെ ഈ ആത്മീയത പൈതൃകം അത് ഭൗതിക ജീവിതത്തിൽ സ്വാധീനിക്കുന്നതിന്റെ ഭാഗം നമ്മളിൽ എല്ലാവരും അത് കാണാൻ സാധിക്കും പണ്ടൊക്കെ എത്ര അഹങ്കാരത്തോടു കൂടിയാണ് പലരും സംസാരിച്ചിരുന്നത് അതെല്ലാം മാറുന്ന ഒരു കാഴ്ച ഞാൻ സിമ്പിളാണ് I have got humility and simplicity in my life എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ പ്രൈം മിനിസ്റ്റർ മുതൽക്ക് doctor A P J Abdul Kalam മുതൽക്ക് താഴ്ത്തിങ്ങറ്റത്തുള്ള സാധാരണക്കാരനിൽ വരെ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ doctor A P J Abdul Kalam എറണാകുളത്ത് വരുമ്പോൾ പത്ത് ചെടിയോ എന്തോ മുറിച്ചു എന്ന് തോന്നണം അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഫോൺ വിളിച്ചു പറഞ്ഞു പത്തിരട്ടി ചെടി വെക്കാൻ അതെല്ലാം അവരെ കൊണ്ട് കൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹം തന്നെ വെള്ളമൊഴിച്ചു എന്നിട്ട് വണ്ടിയിൽ കയറാതെ റോട്ടിൽ കൂടെ നടന്നു റോട്ടിൽ കൂടെ നടന്നപ്പോഴത്തേക്കും കുറെ യുവാക്കൾ വിളിച്ചു പറഞ്ഞു A P J Abdul Kalam കി ജയ് ഭാരത് മാതാ കി ജയ് മാതൃഭൂമിയിൽ വന്നതാ വലിയ സന്തോഷം തോന്നി എന്താ കാരണം ഭാരതീയ ഭൗതികതയുടെ സിംപ്ലിസിറ്റി വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു ഭാരതീയ ഭൗതികതയുടെ സിംപ്ലിസിറ്റി അധികാരത്തിൽ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ അവകാശങ്ങൾ നേടുമ്പോഴും സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ ഇരിക്കുമ്പോഴും ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കുമ്പോഴും മനുഷ്യൻ സാധാരണക്കാരൻ സാധാരണക്കാരനായിത്തീരണമെന്ന ആ ഭാരതീയ നിർദ്ദേശം അത് നമ്മുടെ ഭാരത രാഷ്ട്രപതി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഒരു വിഷമവും തോന്നിയില്ല എന്താ കാരണം ദിശാബോധം വീണ്ടെടുക്കാൻ നമ്മൾ തുടങ്ങിയിരിക്കുന്നു നമ്മൾ തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ പത്തിന് അമേരിക്കൻ കോൺസുലേറ്റില് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അമേരിക്കയിലേക്ക് പോകാൻ ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഞാൻ ചെന്നപ്പോ ഒരു മൂന്നാല് വർഷം മുമ്പ് വിസയ്ക്ക് ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ അമേരിക്കക്കാർ ഇന്റർവ്യൂ നടത്താറുണ്ട് നമ്മളെ അരോചകമായിട്ട് ആ ഇന്റർവ്യൂ നടത്താം അമേരിക്ക അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്കാർ തൊഴുതുകൊണ്ട് പറയും sir please sir I want to see your great country sir please give me visa sir എന്ന് പറയുന്നത് കേട്ടിട്ടില്ല ഈ ചളിപ്പ് തോന്നിയിട്ടുണ്ട് ചിലപ്പോ ഒക്കെ കുറെ അഹങ്കാരം നമുക്കുണ്ട് എന്നാലും കുറെ ചളിപ്പ് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ അവിടെ തറയിൽ കെഞ്ചുന്നത് കണ്ടിട്ട് ഇപ്രാവശ്യം പോയപ്പോ അതൊന്നുമില്ല why do you want to go to America എന്ന അപ്പുറത്ത് ഇപ്പുറത്ത് അപ്പൊ ഇപ്പുറത്തെ പയ്യൻ ഉത്തരം പറയാം I am not interested but your people invited me അല്ലെങ്കിൽ സംഭവം I am not invested, your people invested. Why our people invited? That letter is there, you are asking me, you go through that. ഇത് സന്തോഷം തോന്നിയില്ല കുറെ പേര് ഏഴ് ഡോറിലൂടെ ഇന്റർവ്യൂ ആണ് ഒരാളും കെഞ്ചുന്നില്ല ആത്മാഭിമാനം നഷ്ടപ്പെടാതെ നമ്മളുടെ അഭിമാനം നിലനിർത്തിക്കൊണ്ട് ഭൗതിക ജീവിതത്തിൽ നന്മകളിലേക്ക് വരാൻ നമുക്ക് ദിശാബോധം വീണ്ടെടുക്കാൻ സാധിച്ചു എന്നോട് ചോദിച്ചു ഇതേമാതിരി ഒരു ചോദ്യം have you ever gone to America അവർ മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട് four five times I gone you go there used to take lecture in different universities in America ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് കുറേ യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞു ഉടനെ അവർ പറഞ്ഞു it's our requirement that you have to come to America നിങ്ങൾ അമേരിക്കയിലേക്ക് വരുന്നത് ഞങ്ങളുടെ requirement okay that is good എന്ന് പറഞ്ഞു and how many years you want visa how long you want visa you give as many years as possible I'm going to give you 10 years visa. Okay, put 20 also. ഞാൻ വെറുതെ വെറുതെ പോലെ അപ്പൊ ഏതായാലും പത്ത് വർഷത്തേക്ക് പ്രൊവിഷൻ ഉള്ളത് ആ സീൽ അടിച്ചു കഴിഞ്ഞ് ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു നമസ്തേ പറഞ്ഞു നിന്നുകൊണ്ട് അപ്പൊ ആ സ്ത്രീ പറഞ്ഞു namaste no I am standing here and telling you namaste you have also to stand up അപ്പൊ അമ്മച്ചി കൂളായിട്ട് എഴുന്നേറ്റ് നിന്ന് എന്നോട് നമസ്തേ പറഞ്ഞു അപ്പൊ അമേരിക്കക്കാരനെ നമുക്ക് വരച്ച വരയിൽ നിർത്താൻ പറ്റൂല അമ്മച്ചി അമ്മച്ചി എഴുന്നേറ്റ് നിന്നിട്ട് നമസ്തേ പറഞ്ഞു താങ്ക് യു മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു വളരെ എളുപ്പത്തിൽ ഞങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതെ നമ്മൾ ആരാണെന്ന ബോധം നിലനിർത്തിക്കൊണ്ട് ഭൗതികതയിൽ ഉയരാനും സ്റ്റെബിലൈസ്ഡ് ആകാനും ചാരിതാർത്ഥ്യത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ആത്മസംതൃപ്തിയോടുകൂടി സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും ഉയരാൻ ഭാരതീയന് സാധിക്കുന്നതിന്റെ കാരണം നമ്മൾ ദിശാബോധം തിരിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തണം ഒന്ന് ആത്മീയതയിലേക്കുള്ള തിരിച്ചുവരവ് രണ്ട് സ്റ്റെബിലൈസ്ഡ് അഹങ്കാരമില്ലാത്ത ഭൗതിക നന്മയിലേക്കുള്ള തിരിച്ചുവരവ് ലാസ്റ്റ് ശാസ്ത്രമണ്ഡലത്തില് ഭാരതം ഇന്ന് ലോകത്തിന് വെല്ലുവിളിയാണ് ഒരു മൂന്ന് ദിവസം മുമ്പുള്ള മാതൃഭൂമി പേപ്പറിൽ നിങ്ങൾ വായിച്ചു കാണും അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആറ്റമിക് എനർജിയെ കുറിച്ചുള്ള മെമ്മോറാണ്ടം സൈൻ ചെയ്തത് ഒരു ഉപദേശം മാത്രമാണ് അത് ഒന്നുമല്ല ഉപദേശം മാത്രം എത്ര പെട്ടെന്ന് അങ്ങേര് വാക്ക് മാറ്റിയത് നിർദ്ദേശം കൊടുത്താൽ ഇന്ത്യ എന്ത് പറയും വല്ല ഉണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു ഉപദേശം കൊടുത്താൽ ആ ഞങ്ങൾ വൈകുന്നേരം വേറെ പണി ഇല്ലാത്തപ്പോ നോക്കിപ്പോടാന്ന് പറഞ്ഞു അപ്പൊ ഉപദേശം കൊടുക്കല്ല നിർദ്ദേശം തരികയാണെങ്കിൽ സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയില്ല അടുത്ത ദിവസം നമ്മുടെ ഹോം മിനിസ്റ്ററും ഇന്റേണൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും പറഞ്ഞു ആറ്റമിക് എനർജി ഇന്ത്യക്ക് ഇഷ്ടമുള്ളതുപോലെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട് അതിൽ ആരുടെയും അനുവാദം വേണ്ട അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എന്ത് പറഞ്ഞു എന്ത് എന്നുള്ളത് പിന്നീട് ആലോചിച്ചു പറയാന്ന് പറഞ്ഞു എന്ത് എന്നുള്ളത് പിന്നീട് ആലോചിച്ചു പറയാം ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളുടെ ശാസ്ത്രമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്നു നമ്മളുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് നമ്മളുടെ I T information technology business ഇന്ന് കേരളത്തില് എഴുപത് ലക്ഷം മൊബൈൽ ഫോണുണ്ട് ഒന്ന് ചിന്തിക്കാൻ പറ്റും ദാരിദ്ര്യ രേഖ എവിടെ ഉണ്ടെന്ന് ഇനി മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം എഴുപത് ലക്ഷം അതായത് ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എഴുപത് ലക്ഷം വരുള്ളൂ ഇവിടെ മൂന്ന് കോടി ആൾക്കാരാ ഉള്ളത് ഈ മൂന്ന് കോടി ആൾക്കാരുള്ള ഇന്ത്യ കേരളത്തില് എഴുപത് ലക്ഷം ടെലിഫോൺ മൊബൈൽ ഫോൺ പിന്നെ എത്ര ലക്ഷം ലാൻഡ് ഫോൺ ഉണ്ടെന്ന് അറിഞ്ഞൂടാ ഒരാളുടെ പോക്കറ്റിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് ചിലപ്പോൾ ഞങ്ങൾ വണ്ടി പോകുമ്പോഴത്തേക്ക് എന്റെ കൂട്ടത്തിലുള്ളവർ കഷ്ടപ്പെടുന്ന കാണാം ഇതിൽ ഏതാ അടിക്കുന്നതെന്ന് ഒരു പിടുത്തോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ ചാള വിൽക്കുന്ന വ്യക്തി പോലും മത്സ്യം വിൽക്കുന്ന വ്യക്തി തെങ്ങ് കയറുന്ന വ്യക്തി എന്റെ വീട്ടിൽ വരുന്ന മാധവം പറയാ ഒരു മൊബൈൽ ഉള്ളപ്പോ സുഖമാണ് സാറേ തെങ്ങിന് കയറ്റക്കാരനാ മാധവൻ വൈകുന്നേരമായി കഴിഞ്ഞാൽ ബോധമില്ല സാരയില്ല എന്നാലും നമ്പർ തെറ്റില്ല അങ്ങേര് പറയുവാണ് ഈ മൊബൈൽ ഉള്ളത് കൊണ്ട് വീട്ടിലിരുന്നാ മതി സാർ ഓരോ സ്ഥലത്തു നിന്നും തെങ്ങ് കയറാനായിട്ടുള്ള റിക്വസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ നേരിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ത് കൂടായിട്ട് പറയുന്ന വിദ്യാഭ്യാസം ഇല്ല ആ ശാസ്ത്ര മണ്ഡലത്തിൽ നമ്മൾ എത്രയാ വളർന്നിരിക്കുന്നത് പുരാതന ഭാരതത്തിലെ ശാസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്കാം വെറുതെ പറയാണ് എന്താണ് ഗുഹാക്ഷേത്രം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ അത് ഉണ്ടാക്കി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരം ഏത് സിമെന്റ് ഉപയോഗിച്ചാ ഉണ്ടാക്കിയത് തിരുവണ്ണാമലയിലെ ഗോപുരം പതിമൂന്ന് നില ഏത് കോൺക്രീറ്റ് പൈസ ചുവട്ടിലേക്ക് പോയിരിക്കുന്നത് ചിദംബരം ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ മുകളിൽ എഴുപത്തൊൻപത് ടൺ ഭാരമുള്ള ഒരു വലിയ കരിങ്കല്ല് ഏത് ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഇതിന്റെ മോളിക്ക് എത്തിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പില് പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭി സ്വാമി കിടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാലോ ഇല്ലേ എന്താ കിടക്കാൻ കാരണം തിരുവനന്തപുരത്തുകാരുടെ കയ്യിലിരിപ്പ് ശരിയല്ല അപ്പൊ ആ പത്മനസ്വാമിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഒറ്റക്കൽ മണ്ഡപത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് തൊള്ളായിരത്തി എഴുപത് ടൺ ഭാരമുള്ള ഒരു കരിങ്കല്ല് ചീരി മിനിക്ക് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരുമല എന്ന സ്ഥലത്ത് പതിനാറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് എങ്ങനെ ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാം ഇന്നും ഉത്തരം കണ്ടുപിടിക്കാൻ സാധ്യമല്ല ഡിസ്കവറി ചാനലുകാർ ഇത് മൊത്തം വീഡിയോയിൽ എടുത്ത് ലാസ്റ്റ് ഒരു question mark how ancient Indians transported this huge granite piece from kilometres away question മാർക്കിലാണ് ഡിസ്കവറി ചാനലുകാരത് അത് അവസാനിപ്പിച്ചത് അത്ഭുതം തോന്നുന്നു എന്തൊരു ടെക്നോളജിയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ സോക്രട്ടീസ് മുതൽക്ക് അപ്പുറത്തുള്ള അലക്സാണ്ടർ സർവരും ഉപയോഗിച്ചിരുന്നത് പിച്ചള പ്ലേറ്റ മറ്റുള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ പ്ലേറ്റ കാരണം എന്താ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ പിച്ചള പ്ലേറ്റ് സ്വർണ്ണ പ്ലേറ്റിനേക്കാൾ ക്വാളിറ്റി ഉണ്ടായിരുന്നു അത്രേ അത്ര ഗംഭീരമായിട്ടുള്ള quality brass metallurgy bronze metallurgy iron metallurgy നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി നമ്മുടെ ഗ്ലാസ് ടെക്നോളജി സെറാമിക്സ് ടെക്നോളജി ഈ നാട്ടിൽ ഇല്ലാത്ത ടെക്നോളജി ഏതായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കാം പൂർവ ഭാരതത്തിലെ ശാസ്ത്രം ആധുനിക ഭാരതത്തിലെ ശാസ്ത്രവും ഒന്ന് കമ്പയർ ചെയ്യാം അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസിൽ താമസിച്ചപ്പോൾ ഒരു പത്ത് നാൽപ്പത് മലയാളികളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ട് പത്ത് നാൽപ്പത് പേരുടെ ആ നാൽപ്പത് പേരും അമേരിക്കൻ ഇൻഡസ്ട്രി നടത്താം ആ നാൽപ്പത് പേര് മലയാളികളുടെയും കീഴില് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും ഇംഗ്ലീഷുകാർ ജോലിയെടുക്കുന്നു അതെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇരുന്നൂറും ഇരുന്നൂറ്റൻപതും അമേരിക്കക്കാര് മലയാളികളുടെ കീഴില ജോലിയെടുക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോ തോന്നി ഇനി ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് മരിച്ചാലും വലിയ കുഴപ്പമില്ല ഈ ലെവലൊക്കെ ആയല്ലോ അതായത് അമേരിക്കക്കാരന് അമേരിക്കക്കാരന്റെ മണ്ണില് ഇന്ത്യക്കാരൻ ശമ്പളം കൊടുക്കുന്ന ഒരവസ്ഥ എന്നാലോചിച്ച് നോക്കാം അമേരിക്കക്കാരന് അമേരിക്കക്കാരന്റെ മണ്ണില് ഇന്ത്യക്കാരൻ ശമ്പളം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഭാരതം ശാസ്ത്രമണ്ഡലത്തില് അസാധാരണമാം വിധം ഒരു തിരിച്ചു വരവ് നടന്നു നടക്കുന്നു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മാതൃഭൂമിയിലും മനോരമയിലും സപ്ലിമെന്റ് നോക്കിയാൽ ഭാരതത്തിന്റെ വളർച്ച വിമാനത്തിന്റെ കാര്യത്തില് കമ്പ്യൂട്ടറിന്റെ കാര്യത്തില് അതുപോലെ തന്നെ മറ്റു വെഹിക്കിളിന്റെ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ റോഡ് ഇതിന്റെ എല്ലാം വളർച്ച നോക്കുമ്പോൾ ചൈനക്കാർക്ക് പോലും അത്ഭുതം തോന്നി തുടങ്ങി അതുകൊണ്ടാണ് യെച്ചൂരി വളരെയധികം പണിപ്പെട്ട ആയിരത്തി അറുന്നൂറ് ചൈനക്കാരെ റിലയൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് ജയ്പൂരിലേക്ക് വരുത്തിയത് ഇപ്പൊ ഇന്ത്യയിൽ ജോലി ചെയ്യാൻ അമേരിക്ക അല്ല ചൈനയിലെ ജോലിക്കാർ ഇവിടെ വരുന്നു ഫസ്റ്റ് ടൈമാണ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച ആയിരത്തി അറുന്നൂറ് ചൈനക്കാര് ഇന്ത്യയിൽ ജോലി ചെയ്യാനായിട്ട് വരുന്ന ഒരു കാഴ്ച ഇന്ത്യക്കാർ പരസ്പരത്തിൽ ജോലി ചെയ്യാൻ പോകുന്നത് നമുക്കറിയാമല്ലോ എന്നാലും അവർ ജോലി ചെയ്യാൻ ഇങ്ങോട്ട് വരിക എന്താ കാരണം ഇവിടെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറിയും ട്രീറ്റ്മെന്റും വർത്താണ് എന്ന് തോന്നി അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് കൺസൾട്ടൻസിക്കല്ല വരുന്നത് മാനേജറായിട്ടല്ല വരുന്നത് വർക്കറായിട്ടാണ് വരുന്നത് വർക്കേഴ്സ് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വരാൻ തുടങ്ങി ഭാരത ശാസ്ത്രം അസാധാരണമാം വിധം വളരുന്നു സാങ്കേതിക വിദ്യയില് ഭാരതം ഒരു സ്ഥലത്തും തൊടാത്ത അത്രയും കുതിപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ രസകരമായ കാഴ്ച മിഡിൽ ഈസ്റ്റിലൊക്കെ പോയാൽ നമ്മളുടെ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ അവിടെ മുകളറ്റം തൊട്ട് ചുവടക്കം വരെ കാണാൻ നമുക്ക് സാധിക്കും പണ്ട് അവിടെ കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പൊ ഈ ഗ്ലോബിൽ എവിടെ ചെന്നാലും ഭാരതത്തിൻ്റെതായ ഉൽപ്പന്നങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരവസ്ഥ ആത്മാഭിമാന ബോധമുള്ള മനുഷ്യന് ഭാരതീയർക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്ന ഒരു ഒബ്സർവേഷൻ ലോകത്തിൽ എവിടെ ചെന്നാലും കാണാം ഭാരതീയ ആത്മീയത തിരിച്ചു വരുന്നു ഭാരതത്തിലെ ആചാരങ്ങൾ തിരിച്ചു വരുന്നു ഭാരതത്തിലെ കലകൾ ഇന്ത്യ കേരളത്തിലെ അക്ഷരശ്ലോകം പഠിക്കാൻ സ്പെയിന് ഞാൻ നേരത്തെ ഒരു സ്പെയിനെ കുറിച്ച് പറഞ്ഞിരുന്നു മാതാ പ്രധാനമന്ത്രി ഭക്തന്മാരെ കൂടുതൽ അതേ സ്പെയിനിൽ നിന്ന് ഏഴ് ദിവസം തൃശ്ശൂർ താമസിച്ച ഇവിടുത്തെ അക്ഷരശ്ലോകം പഠിക്കാൻ ആൾക്കാർ വരിക നമ്മള് അക്ഷരശ്ലോകത്തിനെ എങ്ങനെയാ പറയാ സവർണ മൂരാച്ചി ഫാസിസ്റ്റ് വർഗീയ പിന്തിരിപ്പൻ മരട് കുട്ടന്നൂർ തലയോടെ പറമ്പ് ഒരെണ്ണം കുടിച്ചോള കോട്ടയം അങ്ങനെ പറഞ്ഞിരുന്ന ഒരു സാധനം പഠിക്കാൻ സ്പെയിനിൽ നിന്ന് ഇവിടേക്ക് വരിക ഇവിടത്തെ ചിത്രരചന പഠിക്കാൻ അവിടെ നിന്ന് വരിക ഇരുന്നൂറോളം ജപ്പാനിലെ വിദ്യാർത്ഥികൾ കുട്ടവർത്തിയിൽ താമസിച്ച് യജുർവേദം പരിഹാർട്ടാക്കാം നമ്മളുടെ പൂജാവിധികൾ പഠിക്കാൻ നൂറുകണക്കിന് ആൾക്കാർ ഹവായി ഐലൻഡിൽ നിന്ന് ഇവിടെ വരിക എന്നിട്ട് അവിടെ പൂജ നടത്താൻ അമേരിക്കക്കാർ മൊത്തം പൂജ പഠിക്കുന്ന മാതിരി ഒരു കാഴ്ച അവിടെ ചെന്നപ്പോൾ കാണേണ്ടായി ഇവിടുത്തെ ജ്യോതിഷം പഠിക്കാൻ ഇങ്ങോട്ട് വരിക നമ്മുടെ വാസ്തു പഠിക്കാൻ ഫെയർഫീൽഡില് അയോവ സ്റ്റേറ്റില് ഒരു അഞ്ചാറ് ദിവസം അവിടെ ഉണ്ടായിരുന്നു പണ്ട് പോയപ്പോ അവിടെ അയോവ സ്റ്റേറ്റിനകത്ത് അമേരിക്കയിലൊരു സ്റ്റേറ്റ് ആണ് കേരള സ്റ്റേറ്റ് മാതിരി അവിടെ ഒറ്റ പോലീസ് സ്റ്റേഷൻ ഇല്ല മൊത്തം വെജിറ്റേറിയൻ ഹോട്ടലാണ് ആരങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ നമസ്തേ പറയുള്ളൂ ഒറ്റ നോൺ വെജിറ്റേറിയൻ ഹോട്ടലില്ല ഒരൊറ്റ വാസ്തു അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയ വീടില്ല ഒറ്റ പോലീസ് സ്റ്റേഷൻ ഇല്ല ഭാഗ്യത്തിന് ഒറ്റ ഇന്ത്യക്കാരനുമില്ല അത് വലിയൊരു വാക്യ അവനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ചിലപ്പോൾ കൊളം തൊട്ടിയായി ഒറ്റ ഇന്ത്യക്കാരനുമില്ല അവിടെ ചെന്ന് താമസിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ പശുക്കളുടെ എല്ലാം നെറ്റിയിൽ കുങ്കുമം പൊട്ടുണ്ട് എല്ലാ പശുക്കൾക്കും രാവിലെ ഒരു മാലയിടും ഇന്ത്യയിലല്ലാട്ടോ കേട്ടോ തെറ്റിദ്ധരിച്ചേക്കണേ ഗുജറാത്തിലൊന്നുമല്ല അവിടുത്തെ കാര്യമാണ് അമേരിക്കയിലെ ഫെയർഫീൽഡിലെ കാര്യമാണ് എത്ര രസകരമായ ഒരു കാഴ്ച ലോകം മാറുന്നു ഭാരതീയ പൈതൃകത്തിന്റെ ഏത് ശാഖ വേണമെങ്കിലും നിങ്ങൾ എടുക്കാം ഈ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് ബയോടെക്നോളജിയുടെ ഒരു സെമിനാറിൽ ക്ലാസ് എടുക്കാൻ പോയി ഞാൻ അവരോട് പറഞ്ഞു എന്നെ വിളിക്കരുത് ഞാൻ വെറും പിന്തിരിപ്പനാണ് ഒരു കുഴപ്പമില്ല സാറിന്റെ ലെക്ചറാണ് ഫസ്റ്റ് ലെക്ചർ അപ്പൊ ഉറപ്പ് ആൾക്കാർ പോകും നാൽപ്പത്തഞ്ച് മിനിറ്റാണ് എനിക്ക് സമയം തന്നത് ഒരു ഇരുപത് സംസ്കൃത ശ്ലോകത്തിൽ ബയോടെക്നോളജി മൊത്തം പറഞ്ഞു ഇരുപത് സംസ്കൃത ശ്ലോകത്തിൽ ബയോടെക്നോളജി പദാനുപദം വിവരിച്ചു ആ ഓളിനകത്ത് ഫ്രോസൺ ടു ഡെത്ത് എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ ഒരു വാക്ക് അനങ്ങാതെ ആൾക്കാരിരിക്കുക സാർ ഇത്രയും ബയോടെക്നോളജി നമ്മുടെ ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിഞ്ഞൂടല്ലോ സാർ എന്റെ തെറ്റല്ല മക്കളെ നിങ്ങളുടെ മന്ത്രിമാരുടെ തെറ്റാ നമ്മൾ അപ്പൂപ്പം വിചാരിച്ചാൽ നിങ്ങളെ ശരിയാക്കാൻ പറ്റില്ല മക്കള് സമരം ചെയ്യും ഏതായാലും എസ് എഫ് ഐ അല്ലേ നല്ലോണം സമരം ചെയ്യും എന്നിട്ട് അവരെ കൊണ്ട് തിരുത്താൻ പറഞ്ഞിട്ടുണ്ട് സത്യം അതാണ് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അറുന്നൂറ് വിദ്യാർത്ഥികൾ മാറുക ഇശാബോധം തിരിച്ചെടുക്കുന്നതിന്റെ ലക്ഷണമല്ലേ പ്ലാന്റേഷൻ ക്രോപ്സ് സിംബോസിയം ആദ്യത്തെ മൂന്ന് വാക്കുകൾ പ്ലാക്രോസിം അതാണ് സെമിനാറിന്റെ പേര് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച നടന്ന സെമിനാർ എറണാകുളത്താണ് ഫൈവ് സ്റ്റാർ ഹോട്ടലില് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ നടത്തിയത് അക്ഷരാർത്ഥത്തിൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ ഹിന്ദുക്കൾ അല്ലാത്തവരാണ് എന്റെ subject Vedic agriculture Vedic agriculture അഞ്ചാം തീയതി ഡിസംബർ അഞ്ചാം തീയതി തുടങ്ങി ആറ് ഏഴാം തീയതി ആണ് എന്റെ ലെക്ചർ അപ്പൊ എനിക്ക് ഉറപ്പാണ് ഒരു ഇരുപത് പേര് കാണും അപ്പൊ ഞാൻ ഈ ഷൂസ് ഒന്നും ഇട്ടില്ല സൈന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിലും ഇതൊക്കെ മതി അപരാസി ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒരു പാൻറ് ഇട്ടുകൊണ്ട് ഒരു ചപ്പലും ഇട്ടുകൊണ്ട് ഷർട്ടും ഇട്ടുകൊണ്ട് ഞാൻ അകത്ത് ചെന്നപ്പോഴെല്ലാം ടൈയും കെട്ടിയിരിക്കുക ടൈ ഉണ്ട് കഴുത്തിൽ ടൈ ഉണ്ട് ഇട്ടുകൊണ്ട് എനിക്ക് ആകെ ഒരു അല്പം വിഷമം തോന്നി സയന്റിഫിക് സെമിനാറിന് പോകുമ്പോൾ സയന്റിഫിക് ആയിട്ടേ പോകാറുള്ളൂ പക്ഷെ ഇവിടെ ഇത്ര ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാ കയറിയത് അകത്ത് എന്നിട്ട് ഇരിക്കാൻ കസേരയില്ല ജാം പാക്ഡ് ആയിട്ട് ആൾക്കാർ സയന്റിഫിക് സെമിനാറാ പബ്ലിക് സെമിനാറല്ല ഇതുമാതിരി ഏതായാലും ഞാൻ അവരോട് പറഞ്ഞു ഞാൻ തയ്യൊന്നും കെട്ടിയിട്ടില്ല ഷൂസൊന്നും ഇട്ടിട്ടില്ല എനിക്ക് പ്രഭാഷണം നടത്തണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോകാൻ തയ്യാറാണ് എനിക്ക് ഒഴിച്ചൊന്നും വേണ്ട ഞാൻ പൊക്കോളാം no no no we are all waiting for your lecture അത് ഭയങ്കര സന്തോഷം തോന്നിക്കാൻ ആ അതുണ്ട് അപ്പൊ ഇവിടെ നന്നാവാൻ തുടങ്ങും ഏതായാലും അവിടെ ഇരുന്നോണ്ട് ഇരുപത്തെട്ട് വേദി അഗ്രികൾച്ചർ സംസ്കൃത ശ്ലോകം ഇരുപത്തെട്ടെണ്ണം നേരത്തെ ഇരുപത് നമ്മുടെ ബയോടെക്നോളജി ഇരുപത്തെട്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഹമ്മദ് ബാവപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേരളത്തിലെ അഗ്രികൾച്ചർ ലെവലില് വിപ്ലവാത്മകമായ മാറ്റം വരുത്തിയ അല്പം കർണാടക ചുവയുള്ള കേരളീയനാണ് അഹമ്മദ് ബാവപ്പ നോൺ ഹിന്ദുവാണ് മുസ്ലിമാണ് അദ്ദേഹവും വന്ന് എൻ്റെ അടുത്തേക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയാ first time I am listening to such a Sanskrit based lecture this should be our watchword future വളരെ സന്തോഷം തോന്നി എല്ലാവരും അതിന് അടുത്ത സെഷൻ ക്യാൻസൽ ചെയ്യും ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാൻ വേണ്ടിയിട്ട് അത്രയും അധികം അക്സെപ്റ്റബിലിറ്റി അഗ്രികൾച്ചർ സയന്റിസ്റ്റ് അടുത്തുനിന്ന് അതുപോലെ തന്നെ ഐ എസ് ആർഒ ഒരു ക്ലാസ് എടുക്കാൻ പോയി നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ക്ലാസ് പറഞ്ഞിരുന്നത് അത് രണ്ടര മണിക്കൂർ പോയി രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോ എല്ലാവരും വളരെ ഹാപ്പി അടുത്ത കാലത്ത് ശ്രദ്ധയോടുകൂടി എത്ര ടോപ്പ് എഞ്ചിനീയർമാർ എല്ലാവരും ഇരിക്കുന്ന ക്ലാസ്സിലാണ് ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജിന്റെ ക്ലാസ് എടുത്തത് അത് കഴിഞ്ഞ് ഒരാള് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു സർ ഈ ആൾ ദൈവങ്ങളെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഏതായാലും I will be giving you the answer but it is not a subject in which I am talking here I do not know whether other people will agree with that മറ്റുള്ളവർക്ക് അത് യോജിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം provided the director of V S S C permits me I will give you the answer അപ്പോൾ വി എസ് എസ് സിയുടെ ഡയറക്ടർ ഉണ്ടായിട്ട് okay go I give the answer അപ്പോൾ ആൾ ദൈവങ്ങളെ കുറിച്ച് നമ്മളെല്ലാം ജീവിതത്തിൽ എത്ര സേവനം ചെയ്യുന്നുണ്ട് ജീവിതത്തിന്റെ സർവ്വതും ത്യജിച്ച ലക്ഷക്കണക്കിന് ഭാരതീയർക്കും ഭാരതീയരല്ലാത്തവർക്കും അവരുടെ കണ്ണീരൊപ്പാൻ സാധിക്കുമെങ്കിൽ അതാണ് ഭാരതത്തിന്റെ സന്ദേശം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം അടുത്ത് പറഞ്ഞു I hate these the so called human gods that is left you it not my business ഞാൻ വൈ ഡു യു എന്താ ഹേറ്റ് ചെയ്യാൻ കാരണം so much foreign money is coming to India കുറേ ഫോറിൻ പൈസ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ അത് ബാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പതുക്കെ ചോദിച്ചു എന്നാണോ ഇന്ത്യ ഗവൺമെന്റ് ഇവർക്ക് സ്വന്തം നോട്ടടിക്കാൻ പെർമിഷൻ കൊടുക്കുന്നത് അന്ന് വരെ ഇവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് പൈസ കിട്ടിയാലേ സേവനം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങക്ക് വിരോധമുണ്ടോ sorry sir I will follow your words അടുത്ത ദിവസം വൈകുന്നേരം ആ മനുഷ്യനും ഭാര്യ എലിസബത്ത് ഇദ്ദേഹത്തിന്റെ പേര് മാർട്ടിൻ മകൻ അവര് വള്ളിക്കാവിലേക്ക് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു അതായത് കൃത്യം ആൻസർ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായ ഒരു മാനസികാവസ്ഥ ഇന്ന് ഭാരതീയനിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പണ്ടതല്ല എന്തു പറഞ്ഞാലും നിഷേധിക്കാം എതിർക്കാം പുച്ഛിക്കാം അവഹേളിക്കാം അതിൽ നിന്നൊരു മാറ്റം ഇന്ന് ദിശാബോധം നമ്മൾ വീണ്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാര് ഭാരതത്തിലെ മാനേജേഴ്സ് ലോകത്തിലെ മാനേജേഴ്സ് ഭാരതത്തിലെ ആത്മീയ നേതാക്കള് അറ്റയിലെ സന്ദീപ് ചൈതന്യയുടെ ഒമ്പതര തൊട്ട് പത്ത് മണി വരെ ഉള്ള സ്പീച്ച് എങ്ങനെയുണ്ട് മൊത്തം പള്ളി വരെ ക്ലോസ് ചെയ്യുന്നുണ്ട് പള്ളിയിൽ ഇരുന്നുകൊണ്ട് അവരിപ്പോ കാണുന്നത് സന്ദീപ് ചൈതന്യയുടെ ഭഗവത്ഗീത അധ്യാത്മാനന്ദയുടെ പ്രഭാഷണം കേട്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ ടി വിയില് തീപ്പൊരി ജീരകം മാതിരിയേ ഉള്ളൂ ആറ്റം ബോംബ അധ്യാത്മാനന്ദ പണ്ട് സൂചിയുടെ സെക്രട്ടറി ആയിരുന്നു സന്ദീപ് ചെയ്തിന്റെ എസ് എഫ് ഐയുടെ സെക്രട്ടറി ആയിരുന്നു പക്കം മാറി ഇങ്ങോട്ട് മാറി പതുക്കെ പതുക്കെ മാറുക ദിശാബോധം തിരിച്ചെടുത്ത് വരുന്ന ഒരു കാഴ്ച ആത്മീയ നേതാക്കളിലെ മാറ്റം ശാസ്ത്രജ്ഞന്മാരിലെ മാറ്റം ഭൗതിക തലത്തിലുള്ളവരുടെ മാറ്റം രാഷ്ട്രീയ നേതാക്കന്മാരിലെ മാറ്റം ബുദ്ധിജീവികളിലെ മാറ്റം പത്രപ്രവർത്തകരിലെ മാറ്റം ഈ മാറ്റം എന്നെല്ലാം ഞാൻ പറയുന്ന അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കാണ് സമയം പരിമിതിയേ ഉള്ളൂ രണ്ട് മണിക്കൂർ കൊണ്ട് എനിക്ക് ഭാഗവത സത്രത്തിന് ഏതോ ഒരു രാജ്യത്ത് എത്താനുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മീയ മണ്ഡലത്തിൽ ഭാരതീയർ തിരിച്ചു വരുന്നു ലോക ജനത ഭാരതത്തിലേക്ക് വരുന്നു ഭൗതിക ജീവിതത്തില് ഭാരതീയർ തിരിച്ചു വരുന്നുണ്ട് ലോക ജനത ഭാരതത്തിലേക്ക് വരുന്നുണ്ട് ശാസ്ത്ര മണ്ഡലത്തില് ഭാരതീയര് അസാധാരണമാം വിധം ഉജ്ജ്വലമായി പുരോഗമിക്കുന്നു ലോകം ഭാരതത്തെ നോക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ദിശാബോധം വീണ്ടെടുക്കുന്ന ഭാരതീയന്റെ ലക്ഷണം ഇനി നമുക്ക് ദിശാബോധം വീണ്ടെടുക്കാൻ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് ഇനി ഒരു കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാം എന്ന പ്രതിജ്ഞ എടുക്കുന്ന ഒരവസരമായി തീരട്ടെ ശാസ്ത്ര രണ്ടായിരത്തി ആറ് ഈ തൃത്തല്ലൂര് ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ സെമിനാർ എന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാം നാളെയും നിങ്ങൾ വരണം ഗുരുവായൂര് ഇന്ന് പ്രസംഗിച്ച വിഷയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പ്രഭാഷണങ്ങളാണ് ഗുരുവായൂര് മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിലുള്ളത് അതിഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഉണ്ടാവണം അതുപോലെ തന്നെ ഫെബ്രുവരി പതിമൂന്നാം തീയതി മുതൽക്ക് പതിനാറാം തീയതി വരെ അഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിന് ശിവരാത്രി തീർത്ഥാടനത്തോടനുബന്ധിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതസ്ഥർക്കും പ്രവേശനമുള്ള ക്ഷേത്രത്തിന് പഠനത്തിന്റെ ഭാരതീയ പൈതൃക പഠനത്തിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും ശിവരാത്രി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നിങ്ങൾ വരണം ഇതിനിടയ്ക്ക് തൃശ്ശൂര് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന പഠന ക്ലാസ് രംഗനാഥാനന്ദ സ്വാമിയുടെ മെമ്മോറിയൽ ആയിട്ട് എല്ലാ വർഷവും നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ആരംഭമായിട്ട് ഈ വർഷവും ഉണ്ടായിരിക്കും നിങ്ങൾ ഇന്ന് കേട്ട കാര്യങ്ങൾ മറക്കരുത് ആദ്യം നിങ്ങൾ കേട്ടത് ഹുസൈൻ സാറിന്റെ വാസ്തുവിദ്യ ഇന്ന് വീട്ടിൽ ചെന്ന് വാസ്തുവിനെ കുറിച്ച് എന്തെല്ലാം കേട്ടു എന്നുള്ളത് ഓർമ്മിക്കാൻ ശ്രമിക്കാം രണ്ടാമത് നിങ്ങൾ കേട്ടത് ആനന്ദമോഹൻ സാറിന്റെ ജീവിത സന്ദേശം മൂന്നാമത് നിങ്ങൾ കേട്ടത് തന്ത്രവും മന്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് ആരാധ്യനായ ഗിരീഷ് കുമാർജി നടത്തിയ ക്ലാസ് മൂന്നാമത്തേത് പതിവ് പോലെ അവസാനത്തെ ഭാഗം എന്റെയാണ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കുക ഇതൊന്ന് റിക്കണക്ട് ചെയ്ത് ഇന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ആത്മാഭിമാനപൂരിതമായ ഒരു ധന്യ ജീവിതമായിരിക്കണം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കുക നമ്മൾ മാറാം നമ്മളുടെ കൂട്ടത്തിലുള്ളവരെ മാറ്റാം നമ്മളുടെ കുടുംബാംഗങ്ങളെ മാറ്റാം ആനന്ദമോഹൻ സാറ് പറഞ്ഞത് ഓർമ്മിക്കാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം സാധിക്കുന്നിടത്തോളം ഒരുമിച്ചിരുന്ന് എന്ന് പ്രാർത്ഥിക്കാം കുടുംബ ബന്ധം ദൃഢമാകണം മക്കൾക്ക് അത് കണ്ടു വളരാൻ സാധിക്കണം ആത്മനാത്മാനം അവനവനെ അവനവൻ ഉയർത്തുക അവനവന്റെ കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉയർത്തുക അവനവനെ അപകൃത്തിപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക അവനവൻ തന്നെയാണ് അവനവന്റെ ബന്ധു അവനവൻ തന്നെയാണ് അവനവനെ നശിപ്പിക്കുന്ന ശത്രുവും എന്ന് മനസ്സിലാക്കിയിട്ട് ഉയരാൻ ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ആയു ആരോഗ്യ ഐശ്വര്യാണ് അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ആയുഷും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ള ഒരു കടപ്പാട് നിങ്ങളോട് Indian Institute of Scientific Heritage വാടാനപ്പള്ളിയിലെ യൂണിറ്റിലെ പ്രവർത്തകർക്കുണ്ട് കാരണം ഞങ്ങൾ എത്ര ശ്രമിച്ചാലും ഭാരതീയ പൈതൃകത്തിന്റെ സന്ദേശം നൽകാൻ നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ ഒരു കർമ്മം വിജയിക്കില്ല അനവധി അനവധി വ്യക്തികൾ പ്രത്യക്ഷമായും പരോക്ഷമായും അനുഗ്രഹിച്ച് സഹായിച്ച് ഈ ഒരു ദിവസത്തെ വലിയ സമ്മേളനം പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതാക്കി തന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അനുഗ്രഹവും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊണ്ടാണ് അത് ഇനിയും ഉണ്ടാകണം ഇത് നമ്മുടെ ദൗത്യമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ മാത്രം ദൗത്യമല്ല നിങ്ങളുടെയും ദൗത്യമാണ് ഈ രാഷ്ട്രം നിങ്ങളുടേതാണ് ഈ ധർമ്മം നിങ്ങളുടേതാണ് പൈതൃകം നമ്മളുടേതാണ് നമ്മളുടേതായ എല്ലാം അതിലെ നന്മകൾ എടുത്ത് നമുക്ക് ഉയരാനും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ഉയർത്താനും ജഗതി ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനു വേണ്ടി അക്ഷീണം കഴിഞ്ഞ പത്തറുപത് ദിവസമായി പ്രവർത്തിച്ച ഓരോരുത്തരോടും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ള ഹൃദയത്തിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ കൃതാർത്ഥതയും കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും നന്ദിയും അറിയിക്കുന്നു ഈ ജഗതീശ്വരനും രാഷ്ട്രവും നമ്മുടെ പൈതൃകവും ഈ കർമ്മധീരരായ പ്രവർത്തകർക്ക് അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്മ എന്നും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അതിനായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ പ്രണാമം പ്രണാമം